പദപാഠം ചോദയിത്രീ സൂനൃതാനാം ചേതന്തീ സുമതീനാം യജ്ഞം ദധേ സരസ്വതീ ചോദയിത്രീ സൂനൃതാനാം ചേതന്തീ സുമതീനാം യജ്ഞം ദധേ സരസ്വതീ ചോദയിത്രീ സൂനൃതാനാം ചേതന്തി സുമതീനാം യജ്ഞം ദധേ സരസ്വതീ